സംഹിതാപാഠം പുനാതിതേ പരിസൃതം സോമം സൂര്യസ്യ ദുഹിത വാരേണ ശശ്വതാതനാ പുനാതിതേ പരിസൃതം സോമം സൂര്യസ്യ ദുഹിത വാരേണ ശശ്വതാതനാ പുനാതിതേ പരിസൃതം സോമം സൂര്യസ്യ ദുഹിത വാരേണ ശശ്വതാതനാ